mm. ഈ വേദത്തിന് ശേഷിക്കരുത് അദ്വൈതം ഇത് ആ തത്വത്തിലാണ് ബന്ധത്തെ നശിപ്പിക്കുന്നത് പ്രതീതിയിലല്ലാതെ പ്രതീതിയല്ല വ്യഭിചരിക്കുന്നത് അശ്വ പറയുന്നത് ഏറ്റവും അധികം മനസ്സിലാക്കാത്ത യോഗികൾ അദ്വൈതവും ധ്യാനത്തിനും അപ്പൊ ഇങ്ങനെ ഇത്രയും ബാഹ്യ ആചരണമാണ് ബന്ധപ്പെടുത്തുന്നത് എന്തുകൊണ്ടും ജീവിതബോധം അഭേദത്തിലാണ് ബാഹ്യ ആചരണം

ഉദാഹരണമനുസരിച്ച് പ്രവർത്തിക്കുക പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ഗുണാഗുണങ്ങൾ നിങ്ങൾ കാണും പ്രത്യേകിച്ച് ബ്രഹ്മം തന്നെയാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത് സത്ത് തന്നെയാണ് വിദ്യയെന്നത് നിത്യ എന്ന് പറയുന്നത് നിത്യയുടെ അർത്ഥമല്ല നിത്യ എന്ന് പറയുന്നത് മനസ്സിലാക്കത്തില്ലാത്തതാണ് ഇതെല്ലാം ശാസ്ത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പാത്രമില്ലാത്തവണ് പാത്രം ഉപയോഗിച്ച് വെള്ളം കുടിക്കുകയും പാത്രം ഉപയോഗിച്ച് പാചകം ചെയ്യുകയും മറ്റേത് പാത്രമില്ലാത്തവണ് ഇതാണ് Father. कोई आता है തത്വമാണ് to you يوم إن